നിങ്ങൾ അക്ബരായണമെന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിരിക്കാൻ സാധ്യതയില്ല രാമായണം എന്നുള്ളത് കേട്ടിരിക്കും പണ്ട് അക്ബർ ഭരിച്ചിരുന്ന കാലത്ത് അക്ബറിനൊരാഗ്രഹം അദ്ദേഹം ഭാരതത്തിൽ എവിടെ ചെല്ലുമ്പോഴും രാമായണം വളരെ കാര്യമായിട്ട് എല്ലാവരും വായിക്കുന്നു ഭക്തി ആദരവോടുകൂടി രാമൻ്റെ കഥ കേൾക്കുന്നു അപ്പം താനും അത്ര തന്നെ ഉയർന്നവനാണ് അതുകൊണ്ട് തൻ്റെ ചരിതവും ജനങ്ങളിങ്ങനെ പാടിപ്പുകഴ്ത്തണം എന്ന് അക്ബറിന് തോന്നി ഭാരതമെമ്പാടുമുള്ള ജനങ്ങൾ അക്ബറിനെ പാടിപ്പുകഴ്ത്തണമെങ്കിൽ അക്ബറിനെ കുറിച്ചിട്ടുള്ള ഒരു രാമായണം എഴുതണം അതിന് അക്ബർ പേരിട്ടു അക്ബറായണം അപ്പം അക്ബരായണം എഴുതേണ്ടത് സംസ്കൃതത്തിലായിരിക്കണം അതിനു വേണ്ടിയിട്ട് ധാരാളം സംസ്കൃത പണ്ഡിതന്മാരെ വിളിച്ച് അക്ബർ പറഞ്ഞു രാമായണത്തിൻ്റെ അത്രയും വലിപ്പമുള്ള അക്ബറായണം എഴുതണം അതിനെന്തെല്ലാമാണോ സൗകര്യങ്ങൾ വേണ്ടത് അതെല്ലാം ചെയ്തു തരാൻ തയ്യാറാണ് അതനുസരിച്ച് സംസ്കൃത പണ്ഡിതർ വന്നു അവർ പറഞ്ഞു വാൽമീകി രാമായണം എഴുതിയത് കാട്ടിലാണ് ആ വനത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന് ഞങ്ങൾ സാവധാനത്തിൽ എഴുതാൻ തുടങ്ങാം ആ അക്ബർ ആയണം എന്ന ഗ്രന്ഥം രാമായണം എന്ന ഗ്രന്ഥത്തിൻ്റെ നിലവാരത്തിൽ വരണമെങ്കിൽ രാമായണം എഴുതിയ ആ ചുറ്റുപാടുകൾ തന്നെ ഞങ്ങൾക്കവിടെ കാട്ടിൽ വനത്തിൽ ലഭിക്കണം അതനുസരിച്ച് അക്ബർ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു ഇവർ അക്ബറായണം എഴുതാൻ തുടങ്ങി എന്നാണ് അറിയിച്ചത് അതനുസരിച്ചിട്ട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു അപ്പോൾ അക്ബറിന് വളരെയധികം ആകാംക്ഷ അക്ബരായണം എവിടം വരെയായി എന്നറിയാൻ ദൂതന്മാരെ അയച്ച് അന്വേഷിച്ചു എത്രത്തോളമായി ഇപ്പോൾ വളരെയധികം മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ട് ഒരു പ്രശ്നവും ഇല്ല കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നു എന്നെല്ലാം അവരറിയിച്ചു ഏതാണ്ട് ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അന്വേഷിച്ച് ഇറങ്ങി എവിടം വരെ എത്തി അപ്പോൾ രാമായണം എഴുതുന്ന രീതിയിൽ അക്ബരായണം എഴുതുന്ന ആ സംസ്കൃത പണ്ഡിതർ അക്ബറിനെ മുഖം കാണിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അതനുസരിച്ച് അക്ബറിൻ്റെ അടുത്ത് വന്നു അക്ബറിനോട് ചോദിച്ചു ഞങ്ങളിപ്പോൾ രാമായണം എഴുതുന്നത് പോലെ അക്ബറായണം എഴുതി അതിൽ രാമായണത്തിൽ സീതയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോകുന്നതായിട്ട് ഒരു വിവരണമുണ്ട് അത് അങ്ങയുടെ കാര്യത്തിൽ എങ്ങനെ എഴുതണം അങ്ങയുടെ ഭാര്യയെ ആരപഹരിച്ചു കൊണ്ടുപോയി എന്നാണ് എഴുതേണ്ടത് അക്ബറിന് ആകെ ഒരു ഒരു വളരെയധികം ഒരു ഷോക്ക് ഇംഗ്ലീഷിലെ വാക്കാണ് ഞാൻ ഉപയോഗിച്ചത് ഒരു ഷോക്കായി ഇത്രയും വീരശൂര പരാക്രമിയായ അക്ബറിൻ്റെ ഭാര്യയെ ആരെങ്കിലും അപഹരിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അത് തനിക്ക് ഗുണമായിരിക്കോ ദോഷമായിരിക്കോ എന്നുള്ളതിനെക്കുറിച്ച് അക്ബറിന് വലിയ വ്യക്തമായ ധാരണ ഉണ്ടായില്ല അദ്ദേഹം കുറച്ച് ദിവസം ആലോചിച്ചതിന് ശേഷം പറഞ്ഞു എന്നെക്കുറിച്ച് അക്ബരായണം എഴുതണ്ട എൻ്റെ ഭാര്യയെ ആരെങ്കിലും അപഹരിച്ചുകൊണ്ട് പോയി എന്ന് എഴുതിയാൽ അതാകെ ഗുണത്തെക്കാളേറെ ദോഷമാകും ആ സമയത്ത് സംസ്കൃത പണ്ഡിതർ അക്ബറോട് പറഞ്ഞു അത്രേ ഞങ്ങൾ അക്ബറായണത്തിൻ്റെ അക്ഷരം പോലും എഴുതിയിട്ടില്ല ഞങ്ങൾക്ക് അത് എഴുതാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല പക്ഷേ അങ്ങക്ക് ബോധ്യപ്പെടും രാമനെക്കുറിച്ച് മാത്രമേ രാമായണം എഴുതാൻ സാധിക്കുള്ളൂ മറ്റാരെയും കുറിച്ച് രാമായണം പോലൊരു ഗ്രന്ഥം എഴുതാൻ സാധ്യമല്ല ഈ ഭാരതത്തിലെ ഗ്രന്ഥങ്ങൾക്ക് ചില മഹത്വമുണ്ട് അതിനെ കോപ്പിയടിച്ച് വേറൊരാൾക്ക് വേണ്ടിയിട്ട് എഴുതുകയോ വേറൊരാളുടെ ജീവിതത്തിൽ അതേപോലെ പകർത്തുകയോ ചെയ്താൽ അത് വ്യർത്ഥമായിരിക്കും അതിന് അതിൻ്റേതായിട്ടുള്ള ചൈതന്യം ഉണ്ടാവില്ല അതുകൊണ്ട് അക്ബരായണം എന്ന ഗ്രന്ഥം ഞങ്ങൾ എഴുതുകയോ എഴുതുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയോ എഴുതിയാൽ അതെങ്ങനെയിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് വിശകലനം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് അങ്ങയുടെ അക്ബരായണത്തിന് ആയുസ് എന്നറിയാം എഴുതാൻ സാധ്യമല്ലെന്നറിയാം അത് പ്രായോഗികമായി ജനങ്ങൾ സ്വീകരിക്കില്ലെന്നറിയാം അതുകൊണ്ട് ആവശ്യമില്ലാത്ത നിലവാരത്തിലേക്ക് ഉയരാനോ താഴാനോ അങ്ങയെ പോലെയുള്ളവർ ശ്രമിക്കേണ്ട ആവശ്യമില്ല ജനത അത് സ്വീകരിക്കില്ല അതുകൊണ്ട് അവനവൻ്റെ നിലയിലുള്ളത് അവനവന് സാധിക്കുന്നത് അവനവൻ അർഹിക്കുന്നത് അവനവന് യോജ്യമായിട്ടുള്ളത് മാത്രം സ്വീകരിക്കാനായിട്ട് ശ്രമിക്കണമെന്ന് ആ സംസ്കൃത പണ്ഡിതർ അക്ബറിനോട് പറഞ്ഞത് നമുക്കും ബാധകമാണ് അല്ലേ വിജയനഗരം സ്ഥാപിച്ച ഒരു ഉജ്ജ്വല സാമ്രാജ്യം സ്ഥാപിച്ച ഹരിഹരനെയും ബുക്കനെയും കുറിച്ച് നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിരിക്കും വളരെ പ്രഗത്ഭരായിരുന്നു ഒന്നും ആയിരുന്നില്ല അവർ യഥാർത്ഥത്തിൽ ഭിക്ഷക്കാരുടെ ആ നിലവാരത്തിലുള്ളവർ മാത്രമായിരുന്നു അവർ രണ്ടുപേരും വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പിന്നീട് ആ ഉജ്ജ്വല സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി തീർന്ന ഒരു രാജ്യത്തിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് പോവായിരുന്നു മുമ്പിൽ ഒരു സന്യാസി വരുന്നത് കണ്ടു ഇവർക്ക് രണ്ടുപേർക്കും പെട്ടെന്ന് ഒരു തോന്നൽ ഈ സന്യാസിയോടൊരു ചോദ്യം ചോദിക്കണം അതനുസരിച്ച് അവർ ചോദിച്ച ചോദ്യം ഇതായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും രാജാക്കന്മാരാകണം ഒരു സാമ്രാജ്യം സ്ഥാപിക്കണം എന്താ ചെയ്യേണ്ടത് അല്പം പോലും ചിന്തിച്ചു നോക്കാതെ ചിന്തിക്കാൻ വേണ്ടി സമയം കളയാതെ ആ സന്യാസി വര്യൻ ഹരിഹരനോടും മുക്കനോടും പറഞ്ഞു പ്രകൃതി നിയമം എവിടെയാണോ ലംഘിക്കപ്പെടുന്നത് അവിടെ നിങ്ങളുടെ സിംഹാസനം പ്രതിഷ്ഠിക്കുക നിങ്ങളുടെ രാജ്യം ഭരിക്കുന്ന തലസ്ഥാനത്തിൻ്റെ രാജധാനി അവിടെ നിന്ന് കെട്ടിപ്പടുക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് രാജാക്കന്മാരാകാൻ സാധിക്കും കൂടുതലൊന്നും അദ്ദേഹം പറഞ്ഞില്ല അവിടെ നിന്ന് പൂവ ചെയ്തത് യഥാർത്ഥത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും ആ സന്യാസി പറഞ്ഞതിൻ്റെ അർത്ഥം പോലും മനസ്സിലായില്ല പ്രകൃതി നിയമം ലംഘിക്കപ്പെടുന്നത് എവിടെയാണോ അവിടെ സിംഹാസനം പ്രതിഷ്ഠിച്ച് രാജധാനിയുടെ നിർമ്മാണം ആരംഭിക്കുക ഇതിവരുടെ മനസ്സിൽ ഇങ്ങനെ നിരന്തരം തികട്ടി വരുന്നുണ്ടായിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞു ആഴ്ചകൾ കഴിഞ്ഞു അവരിതിനെക്കുറിച്ച് ഏതാണ്ട് മറന്ന ഒരവസ്ഥയായി അപ്പോൾ അവരൊരു ദൂരെ ഒരു ദൃശ്യം കണ്ടു ഒരു മുയൽ ഓടുന്നു അതിൻ്റെ തൊട്ടു പുറകെ ഒരു നായ പട്ടി ഓടുന്നു ആ മുയലിനെ പട്ടി ഓടിക്കുകയാണ് വളരെയധികം ദൂരം ഇങ്ങനെ പോകുന്ന ദൃശ്യം അവർ കണ്ടു അവരും അതിനെ പിന്തുടർന്നു ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഈ മുയൽ പെട്ടെന്ന് പിന്തിരിഞ്ഞ് നിന്ന് പട്ടിക്ക് എതിരെ പ്രതികരിക്കാൻ തുടങ്ങി എന്നിട്ട് പട്ടി അവിടെ നിന്നു ഈ മുയൽ നേരെ മുമ്പോട്ട് വന്ന് പട്ടിയെ അറ്റാക്ക് ചെയ്യാൻ ആക്രമിക്കാൻ തുടങ്ങി അപ്പോൾ ഈ നായ അഥവാ പട്ടി അത് പിന്തിരിഞ്ഞു ഓടാൻ തുടങ്ങി മുയൽ അതിൻ്റെ പുറകെ പോയി ആ ഒരു സ്പോട്ട് അതായത് ചെറിയ നിഷ്കളങ്കമായ ഒരു മുയൽ ക്രൂരമായ ഒരു പട്ടിയെ തിരിച്ചു പ്രതികരിച്ച ആ സ്ഥലത്ത് ഇവർ നിന്ന് സന്യാസിയുടെ വരി ആലോചിച്ചു ഇവിടെ പ്രകൃതി നിയമം ലംഘിക്കപ്പെട്ടു പ്രകൃതി നിയമപ്രകാരം നായയാണ് ശക്തിമാൻ മുയൽ വളരെ നിഷ്കളങ്കമാണ് മുയലിനെ നായയ്ക്ക് പിടിക്കാൻ ഏതാനും സെക്കൻഡ് മതി പക്ഷെ ഇവിടെ അത്ര നിഷ്കളങ്കവും ചെറിയതുമായ ഒരു ജന്തു ശൂരമായ നായയെ പ്രതികരിച്ച് ആക്രമിച്ചപ്പോൾ ഈ സ്ഥലത്തിന് എന്തോ പ്രത്യേകതയുണ്ട് അവിടെയാണ് ഹരിഹരൻ്റെയും ബുക്കൻ്റെയും വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സിംഹാസനം ഉണ്ടായത് ഉണ്ടാക്കിയത് അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ വിജയനഗര സാമ്രാജ്യം കെട്ടിപ്പടുത്തത് അപ്പോൾ പലപ്പോഴും പല വരികളും അല്ലെങ്കിൽ വാക്കുകളും നമ്മൾ കേൾക്കുകയും പലതും നമ്മൾ കാണുകയും ചെയ്യുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഒന്ന് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു സാമ്രാജ്യം ഒന്നുമില്ലാത്തവർ സ്ഥാപിച്ചതുപോലെ നമ്മളുടെ ജീവിതത്തിലും ചിലപ്പോൾ ചിലതെല്ലാം അനിയന്ത്രിതമായ അവാച്യമായ അവിസ്മരണീയമായ പലതും നമുക്ക് നിർമ്മിക്കാൻ സാധിച്ചു എന്ന് വരും അതുകൊണ്ട് നമ്മൾ ചരിത്രം വായിക്കുമ്പോഴും ചരിതങ്ങൾ കേൾക്കുമ്പോഴും അതുപോലെ തന്നെ സംഭവങ്ങൾ വിശകലനം ചെയ്യുമ്പോഴും വരികൾ അഥവാ ഉപദേശങ്ങൾ കേൾക്കുമ്പോഴും നമ്മളുടെ മനസ്സിൽ എന്നും ഉണ്ടാകണം ഇതുപോലെ എന്തെങ്കിലും അതിൽ നിന്ന് ഉരുത്തിരിയുമോ എന്ന ഒരാഗ്രഹം പ്രതീക്ഷ നമ്മളിൽ മാത്രം ഉണ്ടായാൽ പോരാ നമ്മുടെ മക്കളിലും ഉണ്ടാവണം ഏത് സന്ദർഭത്തിലും കേൾക്കുന്നതും കാണുന്നതും ചർച്ച ചെയ്യുന്നതും ചിന്തിക്കുന്നതും അതിൽ നിന്ന് ഉജ്ജ്വലമായ എന്തെങ്കിലും ഒന്ന് ഉരുത്തിരിയിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അത് വലിയ നേട്ടങ്ങൾക്ക് കാരണമാകും എന്ന് നാം ഓർക്കണം അത് നമ്മളുടെ ജീവിതത്തിലേക്ക് ഏതെങ്കിലും വിധത്തിൽ സന്നിവേശിപ്പിക്കാൻ ശ്രമിക്കുകയും വേണം നമസ്കാരം ഒരു വലിയ ഭക്തൻ യമധർമ്മരാജാവിനെ തപസ് ചെയ്തു കഥയാണ് കേട്ടോ യമധർമ്മരാജാവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി നിങ്ങൾ കേട്ടിരിക്കുന്ന കേൾക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു കഥയിലും യമധർമ്മരാജാവിനെ നചികേതസ് ഒഴികെ വേറെ ആരും ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചിട്ടില്ല പ്രസാദിപ്പിച്ചിട്ടുമില്ല പ്രത്യക്ഷപ്പെടുത്തിയിട്ടുമില്ല നമ്മുടെ കഥാപാത്രം അപ്രകാരം ചെയ്തു യമധർമ്മരാജാവ് പ്രത്യക്ഷപ്പെട്ടു യമധർമ്മരാജാവിനോട് ഇദ്ദേഹം ചോദിച്ച ചോദ്യം എത്രയോ കാലമായി ഞാൻ അങ്ങേ തപസ് ചെയ്യുന്നു എനിക്കൊരാഗ്രഹമുണ്ട് അത് സാധിപ്പിച്ചു തരണം യമധർമ്മരാജാവ് വളരെ വ്യക്തമായി പറഞ്ഞു അങ്ങയുടെ ഏതാഗ്രഹവും എൻ്റെ പരിധിക്കുള്ളിൽ പെടുന്നതാണെങ്കിൽ അത് സാധിപ്പിച്ചു തരാൻ ഒരു വിഷമവും ഇല്ല ഇദ്ദേഹം ചോദിച്ചത് എനിക്ക് മരണമുണ്ടാവരുത് മരണത്തെ ജയിച്ചവനായിരിക്കണം ഞാൻ എന്നുള്ളതായിരുന്നു അതേ സമയത്ത് യമധർമ്മരാജാവ് പറഞ്ഞു അത് സാധ്യമല്ല മരണത്തെ ജയിക്കാൻ ഈ ലോകത്തിലെ ആർക്കും സാധ്യമല്ല അങ്ങനെ ഒരു അനുഗ്രഹം ആർക്കും കൊടുക്കാനും സാധ്യമല്ല രണ്ടാമത്തെ ഓപ്ഷൻ എന്ന രീതിയിൽ ഈ തപസ് ചെയ്ത വ്യക്തി യമധർമ്മരാജാവിനോട് പറഞ്ഞു അങ്ങ് എന്നെ കൊണ്ടുപോകാൻ വരുന്നതിന് മുമ്പ് മരണം എൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് എന്നെ വ്യക്തമായിട്ട് അറിയിക്കണം എന്ന് എപ്പോൾ ഞാൻ മരിക്കൂ എന്നുള്ളത് അതിന് വിഷമമില്ല അതറിയിക്കാമെന്ന് മധർമ്മരാജാവ് പറഞ്ഞു അത്രേ അതനുസരിച്ച് ഇദ്ദേഹം സന്തോഷത്തോടു കൂടി തിരിച്ച് തൻ്റെ സൗധത്തിലേക്ക് പോയി കാലങ്ങൾ കുറേ കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞ് പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് അദ്ദേഹം മരിക്കുകയും ചെയ്തു മരിച്ച ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇത് കഥയാണ് ചരിത്രമല്ല അദ്ദേഹത്തിൻ്റെ ആത്മാവ് നേരെ ചിത്രഗുപ്തൻ്റെ അടുത്ത് ചെന്നു യമധർമ്മരാജാവിൻ്റെ കാണണമെന്ന് ഇദ്ദേഹം ആവശ്യപ്പെട്ടു നേരത്തെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയ പരിചയമുള്ളത് കൊണ്ടായിരിക്കാം അംഗീകാരം ലഭിച്ച് യമധർമ്മരാജാവിനെ കണ്ട് ഇദ്ദേഹം ദേഷ്യത്തോടുകൂടി പറഞ്ഞു മരണത്തിനു മുമ്പ് അങ്ങ് എന്നെ അറിയിക്കാമെന്ന് വാക്ക് തന്നത് അങ്ങ് ലംഘിച്ചു യമധർമ്മരാജാവിന് പോലും സത്യധർമ്മം ഇല്ലെങ്കിൽ അങ്ങക്ക് എങ്ങനെ യമധർമ്മരാജാവ് എന്ന പേര് കിട്ടി യമധർമ്മരാജാവ് പറഞ്ഞു മരണം അടുക്കുന്നു എന്ന് ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുന്ന പലതും കാണിച്ചു തന്നു നിങ്ങളുടെ തലമുടി വെടുത്തു വെളുത്തു നിങ്ങളുടെ തൊലി ത്വക്ക് ചുക്കിച്ചുളിയാൻ തുടങ്ങി പല്ലുകൾ ഓരോന്നായിട്ട് പോവാൻ തുടങ്ങി നിങ്ങൾ എന്തു ചെയ്തു തലമുടി വെളുത്തത് ആരും ശ്രദ്ധിക്കാതിരിക്കാൻ ഡൈ തയ്ച്ച് അതിനെ കറുപ്പിച്ചു നിങ്ങളുടെ ത്വക്ക് ചുക്കിച്ചുളിഞ്ഞത് ആരും കാണാതിരിക്കാൻ പലതരത്തിലുള്ള ക്രീം പുരട്ടി അതിൻ്റെ ചുളിവ് മാറ്റി ഓരോ പല്ല് പോകുമ്പോഴും നിങ്ങൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള പല്ല് വെച്ച് നിങ്ങൾ എന്നും യുവാവാണെന്നുള്ള ധാരണയുണ്ടാക്കി ഇത്രയെല്ലാം തെളിവുകൾ ഞാൻ നൽകിയിട്ടും നിങ്ങൾക്ക് അടുത്തു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് മരണം അടുത്തു എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കാം അതുകൊണ്ട് മരണമടുത്തു ജീവിതം അവസാനിക്കാറായി എന്നുള്ളതിന് തെളിവ് നൽകുമ്പോൾ അത് അതിനുള്ള തെളിവാണെന്ന് അറിയാനുള്ള സ്വബോധം വേണമെന്ന് നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ വളരെ വ്യക്തമായിട്ട് കൈകാല് വേദന പുറം വേദന കാലു കോച്ചുന്നു നടക്കാൻ വയ്യ ഭക്ഷണം കട്ടിയുള്ളത് കഴിക്കാൻ പറ്റുന്നില്ല പല്ലുകളില്ല ത്വക്ക് ചൊളിയുന്നു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നു ചെവി കേൾക്കുന്നില്ല ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ ഭാഗത്തിലേക്കുള്ള പ്രയാണമാണ് എന്ന് ഓർമ്മിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അതും കൂടി നമ്മളൊന്ന് ശ്രമിച്ചു നോക്കണം ഈ കഥ ഏത് രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്ന് സ്വയം ചിന്തിക്കുക അതിന് കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ധർമ്മപുത്രരുടെ രാജധാനി യഥാർത്ഥത്തിൽ ധർമ്മപുത്രൻ്റെ രാജ്യത്തിൽ ഹസ്തിനപുരത്തിൽ ധർമ്മപുത്രൻ ഭരിച്ചിരുന്ന കാലത്ത് ഭിക്ഷക്കാരും ഇല്ല ഉണ്ടായിരുന്നില്ല എന്നാണ് മഹാഭാരതം പറയുന്നത് അത് ശരിയായിരുന്നിരിക്കാം എന്നാലും ഒരു സന്ദേശം നൽകാനായിട്ട് ഒരു കഥ രചിക്കപ്പെട്ടിട്ടുണ്ട് ആ കഥയിൽ ദുഃഖിതനായ ഒരാൾ കുറച്ച് ഭിക്ഷ ചോദിച്ചുകൊണ്ട് ധർമ്മപുത്രരുടെ അടുത്ത് വന്നു അത്രേ ധർമ്മപുത്രർ വളരെ തിരക്കിലായിരുന്നു മന്ത്രിസഭയുടെ മീറ്റിങ്ങുകളൊക്കെ നടക്കുകയാണ് മന്ത്രിമാരുടെ മീറ്റിങ്ങുകൾ അപ്പോൾ ധർമ്മപുത്രർ വന്ന് ഈ ഭിക്ഷക്കാരനായി മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട വ്യക്തിയോട് പറഞ്ഞു ഇന്ന് ഞാൻ വളരെ തിരക്കിലാണ് നാളെ ഉച്ചയ്ക്ക് വരിക അദ്ദേഹം ശരി എന്ന് പറയുന്നതിനിടയ്ക്ക് ദൂരെ മാറി നിന്ന ഭീമൻ ധർമ്മപുത്രരുടെ അനുജൻ രണ്ട് മൂന്ന് പ്രാവശ്യം കൈയടിച്ച് വളരെയധികം സന്തോഷിച്ച് ആഹ്ലാദത്തിൻ്റെ ഒരു ശബ്ദമുണ്ടാക്കി ധർമ്മപുത്രർക്ക് അർത്ഥം മനസ്സിലായില്ല താൻ ഭിക്ഷക്കാരനോട് നാളെ വരാൻ പറഞ്ഞത് കേട്ട് എന്തിനാ ഇയാൾ കൈയടിക്കുന്നത് എന്തിനാ ഇയാൾ ഉറക്ക ചിരിച്ചത് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല അപ്പോൾ ഈ ഭീമനോട് അല്പം പരുഷമായ ശബ്ദത്തിൽ ധർമ്മപുത്രർ ചോദിച്ചു അത്രേ താൻ എന്തിനാ കൈയടിച്ചത് ഉടനെ ഭീമൻ മറുപടി നൽകി എൻ്റെ ജ്യേഷ്ഠൻ യുധിഷ്ഠിരൻ ധർമ്മപുത്രൻ മരണത്തെ കീഴടക്കിയവനാണ് എന്ന് മനസ്സിലാക്കിയതിൽ വളരെ ആഹ്ലാദം തോന്നിയിട്ടാണ് കൈയടിച്ചത് എന്ന് ധർമ്മപുത്രൻ മറുപടി നൽകി ഞാൻ മരണത്തെ കീഴടക്കിയവനാണ് എന്ന് നിനക്ക് തോന്നാൻ കാരണം എന്താ ഞാൻ അപ്രകാരം ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ചെയ്തില്ലല്ലോ ഉടനെ ഭീമൻ പറഞ്ഞു അങ്ങയുടെ മുമ്പിൽ വന്ന ഭിക്ഷക്കാരനോട് നാളെ ഉച്ചയ്ക്ക് അങ്ങ് വരാൻ പറഞ്ഞത് നാളെ ഉച്ചയ്ക്ക് ഭിക്ഷ നൽകാമെന്ന അർത്ഥത്തിലാണല്ലോ നാളെ വരെ അങ്ങ് ജീവിച്ചിരിക്കുമെന്നുള്ളതിന് എന്താ ഉറപ്പ് അപ്പോഴാണ് ധർമ്മപുത്രർക്ക് തൻ്റെ കർമ്മത്തിൻ്റെ അർത്ഥം മനസ്സിലായത് നമ്മളുടെ ജീവിതത്തിലെല്ലാവരുടെയും കാര്യത്തിൽ ഓർമ്മിക്കുക എത്ര നിമിഷം വരെ നമ്മൾ ജീവിച്ചിരിക്കുമെന്നറിഞ്ഞൂടാ ഏത് ദിവസം ഏത് മിനിറ്റ് ഏത് വർഷം നമ്മൾ തിരിച്ചു പോകുമെന്ന് ഉറപ്പില്ലാത്ത ഒരു കാര്യമാണ് മരണം നമുക്ക് ഏതിനെയെങ്കിലും കുറിച്ച് ഉറപ്പിച്ചു പറയാൻ സാധിക്കുമെങ്കിൽ ആ വരി ഇതാണ് എന്ന് ഞാൻ മരിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ എനിക്ക് സാധിക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും എന്ന് ഞാൻ മരിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ എനിക്ക് സാധിക്കില്ല എന്നുള്ളതിനെക്കുറിച്ച് അല്ലെങ്കിൽ എന്ന വരി എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും അതാണ് മരണം എന്ന പ്രതിഭാസം അത് നാം എന്നും മനസ്സിലാക്കുക ഒരാൾ തീരുമാനിച്ചു താൻ നിത്യവും നടക്കുന്ന വഴികളിലുള്ള മുള്ളുകളെല്ലാം എടുത്തു മാറ്റണം അത് തൻ്റെ നടത്തത്തിന് വളരെ സുഖകരമായ ഒരവസ്ഥയുണ്ടാക്കും അതനുസരിച്ച് അദ്ദേഹം നടക്കുന്ന വഴിയിലെ മുള്ളുകളെല്ലാം മാറ്റുന്ന വേളയിൽ ഒരു ജ്ഞാനിയായ ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു അങ്ങ് ഈ റോട്ടിലുള്ള മുള്ളുകൾ മാറ്റുന്നതെല്ലാം നല്ലതാണ് പക്ഷേ എല്ലാം മാറ്റുന്നതിന് പകരം അങ്ങക്ക് അതിനേക്കാൾ ലളിതമായ ഒരു കാര്യം ചെയ്തൂടെ ഉടനെ നമ്മളുടെ കഥാപാത്രം ചോദിച്ചു എന്താ ചെയ്യേണ്ടത് ഈ മുള്ളുകളും വഴിയിലുള്ള പ്രശ്നങ്ങളും കുറച്ചുകൂടി എളുപ്പത്തിൽ അങ്ങയ്ക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നത് അങ്ങയുടെ കാലിൽ നല്ല ഒരു ചെരുപ്പ് ഇടുമ്പോഴാണ് നല്ലൊരു ചെരുപ്പ് ഇടുകയാണെങ്കിൽ ഈ മുള്ളുകളും ഈ പ്രശ്നങ്ങളും അങ്ങേ ബാധിക്കില്ല ഈ സമൂഹത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ വിജയിച്ചു എന്ന് വരില്ല പക്ഷേ ആ പ്രശ്നങ്ങളിൽ താൻ ഭാഗഭാക്കാകാതിരിക്കുക തൻ്റേതായിട്ടുള്ള നെഗറ്റീവുകൾ വിപരീതങ്ങൾ ചെയ്യാതിരിക്കുക ആ വിപരീതങ്ങൾ സമൂഹത്തിൽ സംഭവിക്കുന്നത് പരിധിക്കപ്പുറം തന്നെ സ്വാധീനിക്കാതിരിക്കുക ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ചുറ്റുപാടും കാണുന്ന വിപരീതങ്ങൾ സംഘടനങ്ങൾ സംഘർഷങ്ങൾ പ്രശ്നങ്ങൾ അത് സൃഷ്ടിക്കുന്നതിൽ നമുക്കൊരു പങ്ക് ഇല്ലാത്ത അവസ്ഥ വരണം അതിനെ വളർത്തുന്നതിലോ ഒരുപക്ഷെ അതിനെ തളർത്തുന്നതിലോ നമ്മൾക്ക് പങ്കെടുക്കാൻ സാധിച്ചു എന്ന് വരില്ല നന്മകൾ വളർത്താൻ തിന്മകൾ തളർത്താൻ പക്ഷേ സാധിച്ചു എന്ന് വരില്ല പക്ഷേ അതിൽ തിന്മകൾക്ക് നമ്മൾ കാരണമാകാതിരിക്കുക സാധിക്കുമെങ്കിൽ നന്മകളെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ അതിൽ നിന്നും മാറി നിൽക്കുക ഇതിൻ്റെ അർത്ഥം സമൂഹത്തിൽ നടക്കുന്ന എല്ലാത്തിൽ നിന്നും ഒളിച്ചോടുക എന്നുള്ളതല്ല അപ്പം നമുക്ക് നമ്മളെ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യുന്നതിൽ നിന്ന് മാറ്റാൻ സാധിക്കും ചുറ്റുപാടുകളെ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിലും നമ്മളെ അത് ബാധിക്കാതിരിക്കാൻ പാകത്തിന് നമുക്ക് കുറേയധികം നന്മകൾ ചെയ്യാൻ അല്ലെങ്കിൽ തിന്മകൾ ചെയ്യാതിരിക്കാൻ നമുക്ക് സാധിക്കും ഇത് നമ്മൾ എന്നും ഓർമ്മിക്കണം നമസ്കാരം ചില കാര്യത്തിൽ നമ്മൾ നമ്മുടെ മനസ്സ് ഉറപ്പിക്കണം എന്ന് പറയാറുണ്ട് എങ്ങനെ ഈ മനസ്സ് ഉറപ്പിക്കുക അത് സാധ്യമായിട്ടുള്ള കാര്യമാണോ മനസ്സ് ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കില്ല ഇതിന് ഒരു സന്യാസി നല്ല രീതിയിലൊരു കഥ പറഞ്ഞു തന്നു വലിയ കഥയൊന്നുമല്ല അനുഭവത്തിൻ്റെ വെളിച്ചം ഉള്ള ഒരു കഥ ഒരമ്മ തൻ്റെ കുട്ടിയെ തൊട്ടിലിൽ കിടത്തിയിട്ടാണ് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം വെള്ളം കൊണ്ടുവരാൻ പോവുക ആ അമ്മ വളരെ ദൂരെ നടന്നിട്ടാണ് കിണറ്റിൽ നിന്ന് അവിടെ നിന്ന് വെള്ളം കൊണ്ടുവരിക ഭാരതത്തിൽ അതൊരു സാധാരണ ദൃശ്യമാണ് വീട്ടിൽ നിന്ന് വളരെ അകലെയുള്ള ടാപ്പിലോ പൈപ്പിലോ അല്ലെങ്കിൽ കിണറ്റിൽ നിന്നോ കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവരിക എന്നുള്ളത് ഈ സന്യാസി പറയാണ് ഈ അമ്മ ഓരോ അടി മുമ്പോട്ട് വെച്ച് നടക്കുമ്പോഴും കിണറ്റിൻ്റെ അടുത്ത് വെള്ളം കോരാൻ എത്തുമ്പോഴും കുടത്തിൽ വെള്ളം നിറയ്ക്കുമ്പോഴും എല്ലാം അമ്മയുടെ മനസ്സിൽ ഒരേ ഒരു ചിന്തയാ വീട്ടിൽ ഒറ്റയ്ക്ക് കിടന്നുറങ്ങുന്ന തൻ്റെ മകൻ അല്ലെങ്കിൽ മകളെക്കുറിച്ചുള്ള ചിന്ത ആ അമ്മയുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കാൻ വന്നാൽ അമ്മ ഉടനെ പറയും എൻ്റെ കുട്ടി ഒറ്റയ്ക്കാണ് വീട്ടിൽ എനിക്ക് ഉടനെ പോകണം വേറെ ആരെങ്കിലും ചായ കുടിക്കാനോ ഭക്ഷണം നൽകാനോ വേറെ എന്തിനെങ്കിലും വിളിച്ചാലും പറയും അതൊന്നും എനിക്ക് ഇപ്പോൾ സ്വീകരിക്കാൻ സാധ്യമല്ല എൻ്റെ കുട്ടി ഒറ്റയ്ക്കാണ് വീട്ടിലുള്ളത് അപ്പോൾ അമ്മ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നടക്കുമ്പോഴും അല്ലെങ്കിൽ പലരും അമ്മയെ വിളിക്കുമ്പോഴും പലരും അമ്മയോട് സംശയങ്ങൾ ചോദിക്കുമ്പോഴും കാര്യങ്ങൾ ഗ്രഹിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാം അമ്മയുടെ മനസ്സ് പൂർണ്ണമായിട്ടും കുട്ടിയിലാണ് ഇതിനെയാണ് മനസ്സ് ഉറപ്പിക്കുക എന്ന് പറയുന്നത് അമ്മ മനസ്സ് എവിടെയാണ് ഉറപ്പിച്ചത് തൊട്ടിലിൽ കിടന്ന് ഉറങ്ങുന്ന ഒറ്റയ്ക്ക് ഉറങ്ങുന്ന കുട്ടിയെക്കുറിച്ച് മാത്രമാണ് അമ്മയുടെ മനസ്സ് നിറഞ്ഞിരിക്കുന്നത് ഇവിടെ അമ്മയ്ക്ക് മനസ്സുറപ്പിക്കാൻ സാധിച്ചത് തൻ്റെ കുട്ടിയുടെ രക്ഷയിൽ സംരക്ഷണയിൽ ആ കുട്ടിയുടെ പ്രൊട്ടക്ഷനിൽ അതാണ് നമ്മളുടെ മനസ്സ് ഉറപ്പിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ എന്ത് പറയുമ്പോഴും എന്ത് കാണുമ്പോഴും എന്ത് ചർച്ച ചെയ്യുമ്പോഴും എന്ത് ചിന്തിക്കുമ്പോഴും മനസ്സ് ഒരു യാഥാർത്ഥ്യത്തെ വ്യക്തമായി അറിയാനും വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്താൽ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മറ്റൊന്നും നമുക്ക് പ്രധാനമുള്ളതായിട്ട് തോന്നില്ല ജീവിതത്തിൽ വളരെ വിരളമായിട്ട് ഇങ്ങനൊരു ആവശ്യം ഉണ്ടാവുള്ളൂ ആ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് സാധിക്കണം അമ്മയെ പോലെ കഴിഞ്ഞ വർഷം കാനഡയിൽ പല സ്ഥലങ്ങളിലും പ്രഭാഷണം നടത്താനുള്ളൊരു ഭാഗ്യം കിട്ടിയിരുന്നു അവിടെ കാൽഗറി എന്ന് പറയുന്ന സ്ഥലത്ത് വിദ്യാർത്ഥികളുടെ ഒരു സംഗമം ഉണ്ടായിരുന്നു ധാരാളം ഇന്ത്യൻ വിദ്യാർത്ഥികളും കനേഡിയൻ വിദ്യാർത്ഥികളെല്ലാം സന്നിഹിതരായിരുന്നു എൻ്റെ പ്രഭാഷണത്തിന് മുമ്പ് ഒരു സന്യാസിയുടെ പ്രഭാഷണമായിരുന്നു ഭാരതത്തിൽ നിന്ന് പോയ ഒരു സന്യാസിയുടെ പ്രഭാഷണമായിരുന്നു ആ പ്രഭാഷണത്തിൽ അദ്ദേഹം വ്യക്തമായിട്ട് എല്ലാവരോടും പറഞ്ഞു ഭാരതീയരുടെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷാണ് ഈ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിൽ നിന്നെല്ലാം മോചനം നേടി സ്വർഗ സമാനമായ ഒരവസ്ഥയിലേക്ക് എത്തുക അതിനെയാണ് ഭാരതീയർ മോക്ഷം എന്ന് പറയുന്നത് ആ മോക്ഷം ആണ് ഭാരതീയരുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് വളരെ സുദീർഘമായ പ്രഭാഷണത്തിലൂടെ സ്വാമി വിവരിച്ചു കൊടുത്തു സ്വാമിയുടെ പ്രഭാഷണത്തിൻ്റെ അന്ത്യത്തിൽ ചോദ്യോത്തരം ഉണ്ടായിരുന്നു ആർക്ക് വേണമെങ്കിലും ചോദ്യം ചോദിക്കാം എന്ന അവസ്ഥ അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് എഴുന്നേറ്റ് നിന്ന് ചോദിച്ച ചോദ്യപ്രകാരമായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും വളരെ സ്നേഹമുള്ളവരാണ് എൻ്റെ ഭാര്യ വളരെ സുന്ദരിയാണ് നല്ല സ്നേഹമുണ്ട് എനിക്ക് രണ്ട് മൂന്ന് കാറുണ്ട് രണ്ട് മൂന്ന് വീടുകളുമുണ്ട് നല്ല ജോലിയുണ്ട് യൂണിവേഴ്സിറ്റിയിൽ അപ്പോൾ സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും നൂറ് ശതമാനവും ഞാൻ സന്തുഷ്ടനാണ് ഈ ഒരു ജീവിതത്തിൽ നിന്ന് എനിക്ക് മോക്ഷം വേണമെന്നേ ആഗ്രഹമില്ല അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് ഈ മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് എനിക്ക് ഈ ജീവിതം തന്നെ കിട്ടിയാൽ മതി എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അത് മാത്രമല്ല അടുത്ത ജന്മം ഇല്ലാതെയാകണം എന്ന് സ്വാമി പറഞ്ഞല്ലോ ജനന മരണ ചക്രങ്ങളിൽ നിന്ന് മോചനം നേടണം എന്നുള്ളതാണ് ഭാരതീയരുടെ ആഗ്രഹമെന്ന് അങ്ങ് പറയേണ്ടായി ഇനി ഞാൻ കുറേ വയസ്സായിട്ട് മരിച്ചു കഴിഞ്ഞാൽ ഇനിയും ഒരു ജന്മം ഉണ്ടെങ്കിൽ ഇതേ കാൽഗറിയിൽ ഇതേപോലെ തന്നെ ജനിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അതിനെക്കുറിച്ച് സ്വാമിയുടെ അഭിപ്രായം എന്താണ് അപ്പോൾ സ്വാമി പറഞ്ഞു എനിക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഉത്തരം പറയാൻ സാധ്യമല്ല എൻ്റെ പ്രഭാഷണത്തിന് ശേഷം ഇന്ന വ്യക്തിയുടെ പ്രഭാഷണമുണ്ട് നിങ്ങൾ അയാളോട് ചോദിക്കൂ അപ്പോൾ ചോദ്യം വീണ്ടും എനിക്കാണ് വന്നത് രണ്ടാമത് എനിക്കത് വന്നു സ്വാമിയിൽ നിന്ന് എന്നിലേക്ക് വന്നു ഞാൻ ആ ചോദ്യത്തിന് മറുപടി കൊടുത്തത് നമ്മുടെ പരമപവിത്രമായ ഭാരതത്തിലെ ഗ്രന്ഥങ്ങളിൽ ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട് ഭഗവത്ഗീതയിലെ പതിനാറ് പതിനേഴ് അധ്യായങ്ങളിലൊക്കെ ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായ ഉത്തരം ഇതിനകത്തുണ്ട് നിങ്ങൾക്ക് ഈ ജന്മത്തിൽ നിന്ന് ഈ മനുഷ്യജന്മത്തിൽ നിന്ന് ഇപ്രകാരം ഒരു അവസ്ഥയിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ചെയ്ത കർമ്മത്തിൻ്റെ സദ്ബലങ്ങളെല്ലാം ചേർത്ത് നല്ല കുലത്തിൽ വന്ന് ജനിച്ച് വളരെ നല്ല സുഖസമ്പൂർണമായ എല്ലാ ഭൗതിക സുഖങ്ങളും അനുഭവിക്കാനുള്ള ഒരു പുനർജന്മത്തിനുള്ള ഓപ്ഷൻ ഭാരതത്തിലുണ്ട് അവിടെ ദൈവം വന്ന് നിങ്ങളെ വിശകലനം ചെയ്യുന്ന പ്രശ്നമില്ല നിങ്ങൾക്ക് അന്ത്യവിധി പ്രഖ്യാപിക്കുന്ന പ്രശ്നമില്ല നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രശ്നവും ഉദിക്കുന്നില്ല കാരണം ജനന മരണ ചക്രങ്ങളിൽ ജീവിതം മരിച്ചു കഴിഞ്ഞാൽ ആ കർമ്മബലം the result of the work what you have done അത് വർക്കിൻ്റെ കൂട്ടത്തിലുള്ളതാ for every action there is an equal and opposite action എന്നൊരു വരിയുണ്ട് പലപ്പോഴും നമ്മൾ തെറ്റായിട്ടാണ് പറയുക for every action there is an equal and opposite reaction എന്നാ പറയുക ഇവിടെ ആക്ഷൻ എന്ന് തന്നെ പറഞ്ഞാൽ മതി അപ്പം നിങ്ങൾ ചെയ്യുന്ന സത്കർമ്മങ്ങൾക്ക് തുല്യമായിട്ടുള്ളൊരു കർമ്മഫലം ഫിസിക്സിൻ്റെ നിയമമാണ് അത് ശാസ്ത്രത്തിൻ്റെ നിയമമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അതേപോലൊരു നല്ല ജന്മത്തിന് എല്ലാവിധത്തിലുള്ള അർഹതയുമുണ്ട് അതുകൊണ്ട് മോക്ഷം എന്ന് പറഞ്ഞാൽ ആകാശത്തിൻ്റെ മുകളിലുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രയാണം ചെയ്യലാണ് ലക്ഷ്യം എന്നില്ല എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ ഭാരതത്തിലില്ല അതുകൊണ്ട് ഇനിയൊരു ജന്മം വേണ്ട എന്നുള്ളതാണെങ്കിൽ ജന്മത്തിൻ്റെ മോഹങ്ങളിൽ നിന്നുള്ള ക്ഷയം മോഹസ്യക്ഷയം മോക്ഷം അതല്ലെങ്കിൽ തിരിച്ചതേ രീതിയിൽ ഈ പരമപവിത്രമായ ഭാരതത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാജ്യത്തിൽ ഇഷ്ടമുള്ള വിധത്തിൽ നിങ്ങളുടെ ജന്മവാസന ഡെസ്റ്റിനി നിശ്ചയിക്കുന്നത് എന്താണോ അതനുസരിച്ചിട്ടുള്ള ഒരു ജന്മ ജന്മത്തിന് എല്ലാവിധത്തിലും അർഹതയുണ്ട് അതുകൊണ്ട് സനാതനധർമ്മത്തിൽ ഭാരതീയ ചിന്താധാരകളിൽ ഭാരതത്തിലെ തത്വശാസ്ത്രങ്ങളിൽ മരണം എല്ലാത്തിൻ്റെയും അവസാനമല്ല മരണം അടുത്തതിൻ്റെ തുടക്കമാണ് അതുകൊണ്ടാണ് മരണത്തോടുകൂടി എല്ലാം അവസാനിക്കാത്തത് ഭാരതത്തിൽ അടുത്ത ജന്മം ഏത് പുരാണം എടുത്തു നോക്കിയാലും ഏത് ഇതിഹാസം എടുത്തു നോക്കിയാലും അതിലെ കഥകളെല്ലാം പൂർവ്വജന്മവുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു ഈ ജന്മം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജനനമരണങ്ങൾ എന്ന് പറയുന്നത് ഒരു സർക്കിളിൻ്റെ പാർട്ടാണ് ഒരു സൈക്കിളിൻ്റെ പാർട്ടാണ് ആ സൈക്കിൾ അഥവാ സർക്കിൾ എവിടെ നിന്ന് ആരംഭിക്കുന്നു എന്നോ എവിടെ അവസാനിക്കുന്നു എന്നോ വ്യക്തമായിട്ട് ഒരാൾക്കും ഒരു കാലത്തും ഒരു തരത്തിലുള്ളവനും പറയാൻ സാധ്യമല്ല വൃത്തത്തിന് ആരംഭമില്ല വൃത്തത്തിന് അവസാനവും ഇല്ല ജനന മരണങ്ങൾക്കും ആരംഭവുമില്ല അവസാനവുമില്ല പുനർജന്മത്തെക്കുറിച്ച് അസാധാരണമായ പഠനങ്ങൾ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലും ഭാരതത്തിലെ all India Institute of Medical സയൻസിലും വളരെ അധികം വിദഗ്ധരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതെല്ലാം സൂചിപ്പിക്കുന്നതും ജനനമരണം എന്ന പ്രതിഭാസമുണ്ട് പൂർവ്വജന്മം എന്ന പ്രതിഭാസമുണ്ട് അത് ഇല്ല എന്ന അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ ഒരിക്കലും പറയാൻ സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് അപ്പം നമുക്ക് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ആ ജന്മം നല്ലതായിരിക്കണമെങ്കിൽ ഈ ജന്മത്തെ കർമ്മം നന്നായാൽ മതി എന്നുള്ള സൂചന കൂടിയുള്ള സ്ഥിതിക്ക് നമ്മൾ ഭാരതീയർ നൂറ്റിയെട്ട് കോടി ജനതയും നന്മ നിറഞ്ഞ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ എത്ര ഉജ്ജ്വലമായൊരു ജന്മമായിരിക്കും നമുക്ക് പിന്നീട് ലഭിക്കുക അപ്പോൾ അത് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന നല്ലൊരു സുവർണ ചിത്രമാണ് വർണ്ണ ശബളമായൊരു ചിത്രമാണ് നല്ല ഒരു ഭാവി ജന്മം നല്ല ഒരു ഭാവി നല്ല ഒരു ജീവിതചര്യ അത് മുമ്പിൽ കണ്ടുകൊണ്ട് ഇന്നത്തെ പ്രവർത്തനം നമുക്ക് ഉജ്ജ്വലമാക്കാൻ സാധിച്ചാൽ അതാണ് യഥാർത്ഥത്തിൽ പൂർവജന്മ കർമ്മഫലം എന്ന ചിന്താധാര നമ്മളിലുണ്ടായത് അത് സനാതനധർമ്മത്തിൽ മാത്രമേ ഉള്ളൂ നിരന്തരമായ ജനന മരണത്തിൻ്റെ സൈക്കിള് ആത്മാവ് ഇനിയൊരു ജന്മം സ്വീകരിക്കുക എന്നുള്ളത് അതിനകത്ത് വലിയ ഉജ്ജ്വലമായൊരു സന്ദേശം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് പ്രയോജനപ്രദമായത് അന്തർലീനമായിരിക്കുന്നു എന്നും നാം അറിയണം നിങ്ങൾക്കെൻ്റെ വിനീത പ്രണാമം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതിപ്രഗത്ഭനായ ഒരു ഡോക്ടർ അദ്ദേഹം ആത്മീയതയും ശാസ്ത്രവും ഒരുമിച്ച് ഇഴുകിച്ചേർത്ത് അദ്ദേഹത്തിൻ്റെ എല്ലാ ചികിത്സയിലും ഉപദേശങ്ങളിലും ചേർക്കുന്ന വ്യക്തിയാണ് ഒരു ദിവസം ഒരു സ്ത്രീ രണ്ട് കുട്ടികളുമായിട്ട് ഈ ഡോക്ടറുടെ അടുത്ത് വന്ന് ഒരപേക്ഷ രോഗത്തിൻ്റെ അല്ല വീട്ടിലെ പ്രശ്നങ്ങളുടെ കാര്യങ്ങൾ വിവരിച്ച് ഒരു ഉപദേശം തേടി വന്നു അത്രേ കുട്ടികളുടെ അച്ഛൻ <clears throat> വളരെ നല്ല സ്വഭാവമുള്ള വ്യക്തിയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ല ജം ഓഫ് ദി മാൻ വളരെ നല്ല മനുഷ്യൻ പക്ഷെ വൈകുന്നേരമായാൽ അദ്ദേഹം കുടിക്കാൻ പോവും കുടിച്ച് വീട്ടിലേക്ക് വന്നാൽ ബാക്കി എന്തൊക്കെയാണ് വീട്ടിൽ സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു പേടി സ്വപ്നം പോലെയാണ് ആ വീട്ടിൽ കുട്ടികൾക്കും കുട്ടികളുടെ അമ്മയ്ക്കും ഈ ഡോക്ടറുടെ അടുത്ത് വന്ന് ഉപദേശം തേടി കുറച്ച് കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം ആ ഡോക്ടർ കുട്ടികളോട് ഉപദേശിച്ചു അത്രേ നാളെ മുതൽക്ക് രാവിലെ അല്പം നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിൽ ചെന്ന് പ്രാർത്ഥിച്ച് അതിനുശേഷം നേരെ വന്ന് അച്ഛനെ നമസ്കരിക്കുക സാഷ്ടാംഗം നമസ്കരിക്കുക ഇത് നിരന്തരം തുടരുക എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് എന്നെ അറിയിക്കുക എങ്ങനെയാണ് അച്ഛൻ്റെ പ്രതികരണം എന്ന് അതൊരു അത്ഭുതകരമായ മാറ്റമായിരുന്നു പിന്നീട് ഈ അച്ഛനെ ഡോക്ടർ കാണുകയും എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കുകയും ചെയ്തപ്പോൾ നിരന്തരം കള്ളു കുടിച്ചിരുന്ന അച്ഛൻ അത് നിർത്തി നല്ല കുടുംബജീവിതം നയിക്കാൻ തുടങ്ങിയത് ആദ്യമാദ്യം കല്ലുകുടിക്കുന്ന വേളയിൽ ഈ കുട്ടികൾ നമസ്കരിക്കുന്നത് ഒരു ശല്യമായി തോന്നി പിന്നെ പിന്നെ ഒരു ഗ്ലാസ് കള്ളു കുടിക്കാൻ വേണ്ടി ഗ്ലാസ് മുമ്പിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഈ കുട്ടികളുടെ നിഷ്കളങ്കമായ നമസ്കാരമാണ് മനസ്സിൽ ഓർമ്മ വരിക ആ നമസ്കാരത്തിന് തനിക്ക് യോഗ്യതയുണ്ടോ പിതൃദേവോ ഭവ എന്ന സന്ദേശത്തിന് തനിക്ക് യോഗ്യതയുണ്ടോ എന്ന് മനസ്സിനകത്ത് അഗാധമായ കുറ്റബോധം ആ കുറ്റബോധം പരിണയിച്ച് പരിണാമം പൂണ്ട് ഈ കള്ളു കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ ആ ഗ്ലാസ്സിൽ കള്ള് കാണുമ്പോൾ കുട്ടികളുടെ മുഖവും നമസ്കാരവും മാത്രം ഓർമ്മ വരുന്നൊരവസ്ഥ അത് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഈ കള്ളുകുടിയനായ അച്ഛൻ പൂർണ്ണമായും കള്ളുകുടിയിൽ നിന്ന് മോചിതനായി എന്നുള്ളതാണ് ചരിത്രം വളരെ പണ്ട് നടന്ന ഒരു സംഭവമല്ല അടുത്ത കാലത്ത് ആ ഡോക്ടർ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ വിവരിച്ചതാണ് ഈ അനുഭവം കാര്യമായിട്ട് ലഹരി പദാർത്ഥം കഴിക്കുന്ന ഒരു വ്യക്തിയുടെ അനുഭവവും കൂടി വിവരിക്കാം ഇതും കഥയോ ചരിതമോ അല്ല ഒരു സന്യാസി എനിക്ക് തോന്നുന്നത് അദ്ദേഹം തൃശ്ശൂർകാരനാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ലഹരിക്ക് അടിമപ്പെട്ട ഒരു യുവാവ് പറഞ്ഞു ഞാൻ ഇത്രയും സാധനമാണ് ദിവസവും കഴിക്കുക ഇത് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ജീവിക്കാനേ പറ്റാത്തൊരവസ്ഥയാണ് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് മോചനം നേടണമെന്നൊരാഗ്രഹമുണ്ട് അദ്ദേഹം ചെയ്തത് മറ്റാരും ചെയ്യുന്ന ഒന്നായിരുന്നില്ല ഒരു ചെറിയ ചോക്ക് ബ്ലാക്ക് ബോർഡിൽ എഴുതുന്ന ചോക്ക് ഈ യുവാവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഈ ചോക്ക് കൊണ്ട് വലിയ അക്ഷരത്തിൽ മൂന്ന് പ്രാവശ്യം ഓം എന്ന് എഴുതുക അപ്പോൾ എഴുതുമ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം എഴുതണം ആ ചോക്ക് എത്രയുണ്ടോ അത്രയും ലഹരി പദാർത്ഥം കഴിക്കാനുള്ള അനുവാദം ഞാൻ നിങ്ങൾക്ക് തരികയാണ് അർത്ഥം വളരെ ക്ലിയറാണ് നമുക്ക് ആ ചോക്കിൽ ഓംകാരം എഴുതി എന്നിട്ട് ആ ചോക്ക് എത്രയുണ്ടോ അത്രയും സോളിഡ് മെറ്റീരിയൽ അദ്ദേഹം കഴിച്ചു അത്രയും ലഹരി ഇൻടോക്സിക്കേറ്റിംഗ് മെറ്റീരിയൽ ലഹരി പദാർത്ഥം കഴിച്ചു അടുത്ത ദിവസവും മൂന്ന് പ്രാവശ്യം ഓം എഴുതി എത്ര ചോക്കുണ്ടോ അത്രയും ഇത് അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോൾ ചോക്ക് ചെറുതായി ചെറുതായി ചെറുതായി അവസാനം ചോക്ക് ഏതാണ്ട് ഇല്ല എന്ന അവസ്ഥ എത്തിയപ്പോൾ ഇയാളും ഈ ലഹരി പദാർത്ഥം കഴിക്കുന്നതിൻ്റെ അളവ് കുറച്ച് കുറച്ച് കുറച്ച് അവസാനം അത് കഴിക്കാത്ത ഒരവസ്ഥയിലേക്കായി പലപ്പോഴും നമ്മൾ നമ്മളുടെ മനസ്സിനെയും നമ്മളുടെ ചിന്താധാരകളെയും ശരീരത്തിൻ്റെ ആഗ്രഹത്തെയും അടിച്ചൊതുക്കാൻ ശ്രമിക്കുമ്പോൾ അത് തിരിച്ച് പ്രതികരിച്ചു എന്ന് വരും അതുകൊണ്ട് എന്നും ശ്രദ്ധിക്കുക സാവധാനത്തിലാണ് മാറ്റം നല്ലത് ആ മാറ്റം മറ്റേതെങ്കിലും ഒരു താരതമ്യം ചെയ്യാവുന്ന ഒന്നുമായിട്ട് നല്ല രീതിയിൽ താരതമ്യം ചെയ്ത് ഉപയോഗിക്കാൻ പറഞ്ഞതിൻ്റെ ലക്ഷണമാണ് നമുക്ക് ഈ വിദ്യ ഈ യുവാവിൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിച്ചത് ആ യുവാവ് ഇന്ന് ലഹരി പദാർത്ഥത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തനാണ് ഏതാണ്ട് സന്യാസിയുടെ ശിഷ്യനെ പോലെ യുവാക്കളെ സംഘടിപ്പിക്കുന്ന വലിയ ദൗത്യം ചെയ്തുകൊണ്ട് തൃശ്ശൂരിൽ കഴിയുന്നു നമ്മളിലും മാറ്റം വരണമെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ കേൾക്കുക മാറ്റം വരാൻ മാറ്റം വരുത്താൻ ആഗ്രഹമുള്ളവർക്ക് ഇപ്രകാരമുള്ള കമ്പാരറ്റീവ് എക്സ്പ്ലനേഷൻ താരതമ്യം ചെയ്ത വിവരണങ്ങൾ കൊടുത്താൽ എല്ലാവരിലും കുറേശ്ശെയെങ്കിലും മാറ്റം ഉണ്ടാവും തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള മാറ്റമാണ് യഥാർത്ഥ മാറ്റം എന്ന് പറയുന്നത് നന്മ നിറഞ്ഞ രീതിയിൽ ജീവിക്കുന്നവർ കൂടുതൽ നന്മയിലേക്ക് മാറുക ഗുഡ് എന്ന വാക്ക് കുറച്ചും കൂടി ഉയരത്തിലേക്ക് പോയാൽ ബെറ്ററായി കുറച്ചും കൂടി ഉയരത്തിലേക്ക് പോകുമ്പോഴാണ് ദ ബെസ്റ്റ് ആവുക ഗുഡ് ഗുഡിൽ അവസാനിക്കുന്നില്ല ബെസ്റ്റിലേ അവസാനിക്കുന്നുള്ളൂ അതുപോലെ നമ്മൾ നന്മയിൽ അവസാനിക്കരുത് പരമമായ നന്മയിലേക്ക് നീങ്ങാനായിട്ട് നമുക്ക് സാധിക്കണം ഒന്നും ആരുടെയും അവസാനത്തെ സമ്പത്തല്ല ഒരു പകുതി ഭ്രാന്തൻ പക്ഷേ ജ്ഞാനവും വിജ്ഞാനവും തലയ്ക്ക് കയറി ഭ്രാന്തൻ്റെ അവസ്ഥയിലേക്ക് എത്തിയതായിരിക്കും അയാൾ ഒരു ദിവസം തീരുമാനിച്ചു രാജകൊട്ടാരത്തിൻ്റെ മുമ്പിൽ ചെന്ന് കിടക്കണമെന്ന് ഗേറ്റ് തുറന്ന് രാജാവ് രാവിലെ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ തന്നെ കാണണം ഇതായിരുന്നു അയാൾക്ക് ആഗ്രഹം അപ്രകാരം തന്നെ സംഭവിച്ചു നമ്മളുടെ ഈ കഥയിൽ രാവിലെ വളരെ നേരത്തെ രാജാവ് കുളിച്ച് ബാക്കി പ്രഭാതകൃത്യങ്ങളെല്ലാം സന്ധ്യാവന്ദന ജപാദികൾ കഴിച്ച് ക്ഷേത്രത്തിലേക്ക് പോകാൻ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് വന്നപ്പോൾ താടിയും അതുപോലെ തന്നെ ജടയുമെല്ലാമുള്ള ഒരു പക്ക ഭിക്ഷക്കാരൻ ഭ്രാന്തൻ്റെ സർവ്വലക്ഷണവുമുള്ള ഭിക്ഷക്കാരൻ ഇരിക്കുന്നു രാജാവ് ദേഷ്യപ്പെട്ട് അയാളോട് ചോദിച്ചു തനിക്ക് എൻ്റെ കൊട്ടാരത്തിൻ്റെ മുമ്പിൽ വന്ന് മാത്രമേ കിടക്കാൻ സാധിച്ചുള്ളൂ എന്ന് അയാൾ ഉറക്കച്ചിരിച്ചു അത്രേ വീണ്ടും രാജാവ് ചോദിച്ചു തല പോകണ്ട എങ്കിൽ അവിടെ നിന്ന് മാറിക്കിടക്കുന്നുവോ ഇല്ലയോ അതല്ല ഞാൻ അതിന് വേണ്ട കർമ്മം ചെയ്യണമോ എന്ന് ഏതായാലും ഭ്രാന്തനായ ഭിക്ഷക്കാരൻ തിരിച്ചു ചോദിച്ചു അങ്ങിപ്പോൾ പറയുന്നു ഇത് അങ്ങയുടെ കൊട്ടാരമാണെന്ന് ഇത് വെറും സത്രമല്ലേ ഈ സത്രത്തിൽ അങ്ങക്ക് എന്ത് അവകാശം ആ ചോദ്യം വളരെ ഗഹനഗംഭീരമായിരുന്നു ഘനഗംഭീരമായിരുന്നു അതുകൊണ്ട് തന്നെ രാജാവ് ഇത് ഞാൻ ജനിച്ചതു മുതൽക്ക് ഇന്നുവരെ എൻ്റെ അവകാശത്തിലുള്ള കൊട്ടാരമാണ് അത് ശത്രമാണ് എന്ന് പറയാൻ പാകത്തിന് നീ എങ്ങനെയാണ് താഴ്ന്നത് ഈ ഭിക്ഷക്കാരൻ പറഞ്ഞു അത്രേ അങ്ങയുടെ മുതുമുത്തച്ഛന്മാർ താമസിച്ച ഈ കെട്ടിടത്തിൽ ഒരാൾ മരിച്ച് അവരുടെ ബന്ധുക്കളുമെല്ലാം മരിച്ച് അടുത്ത തലമുറ താമസമാക്കി അവരിൽ ഓരോരുത്തരായിട്ട് ഹലോകവാസം വെടിഞ്ഞു പിന്നത്തെ തലമുറ വന്നു ഇപ്പോൾ അങ്ങും അങ്ങയുടെ ബന്ധുക്കളും താമസിക്കുന്നു അത് കഴിഞ്ഞാൽ അടുത്ത തലമുറ അവിടെ താമസിക്കും യഥാർത്ഥത്തിൽ വന്നും പൊയ്ക്കൊണ്ടും ഇരിക്കുന്നവർ താമസിക്കുന്ന ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് സത്രം അങ്ങയുടെ കൊട്ടാരം ഒരു സത്രമാണ് അങ്ങ് വന്നു കുറേ കാലം ഇവിടെ താമസിക്കുന്നു അങ്ങയുടെ കുടുംബാംഗങ്ങളോടൊപ്പമായിരിക്കാം അവരും കുറച്ചു കാലം താമസിച്ച് ഇഹലോകവാസം വെടിയുന്നവർ തന്നെയാണ് വന്നും പോയും കൊണ്ടിരിക്കുന്നവർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് കൊട്ടാരമെന്നാണെങ്കിലും ഗൃഹമെന്നാണെങ്കിലും എല്ലാം വരുന്നത് ശത്രം എന്ന പൊതുവിഭാഗത്തിലാണ് അതുകൊണ്ട് ശത്രമായ ഇതിൻ്റെ മുമ്പിൽ ഇതിനകത്ത് കിടക്കാനുള്ള എല്ലാ യോഗ്യതയും ശത്രം എന്ന വാക്കിനകത്ത് തന്നെ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ കിടന്നു അങ്ങനോട് ക്ഷമിക്കണം വളരെ അഹങ്കാരിയായിരുന്ന തൻ്റേത് എന്ന ഒരു ഉണ്ടായിരുന്ന ആ രാജാവിൻ്റെ മനസ്സിൽ ഈ ഒരു സന്ദേശം തന്നെ വലിയ കോളിളക്കം സൃഷ്ടിച്ചു മാറ്റം സൃഷ്ടിച്ചു അത്രേ സത്യവാൻ സാവിത്രിയുടെ കഥ നിങ്ങളൊരു പക്ഷേ കേട്ടുകാണും മഹാഭാരതത്തിലുള്ള കഥയാണ് യഥാർത്ഥത്തിൽ സാവിത്രി എന്ന് പറയുന്ന കഥാപാത്രം ഏതോ ഒരു ശാപമോ മുജ്ജന്മ കർമ്മഫലമോ കൊണ്ട് ഭർത്താവ് സത്യവാൻ ചെറുപ്പത്തിലെ മരിച്ചുപോകും വിധവയാകും എന്ന ഒരു ശാപത്തിന് പാത്രീഭൂതയാവുകയാണ് സത്യവാൻ ഇന്നും കാട്ടിൽ ചെന്ന് വിറക് കൊണ്ടുവരിക പഴങ്ങൾ ധാന്യങ്ങൾ ഇവ കൊണ്ടുവരിക എന്ന കർമ്മത്തിൽ ഇടപെട്ടിരുന്ന ചെയ്തുകൊണ്ടിരുന്ന തൻ്റെ ഭർത്താവ് മരണദിവസം കാട്ടിലേക്ക് പോകുമ്പോൾ സാവിത്രി പറയുകയാണ് ഞാനും നിങ്ങളുടെ കൂട്ടത്തിൽ കാട്ടിലേക്ക് വരുന്നുണ്ട് സത്യവാൻ വളരെ കാര്യമായിട്ട് അത് തടസ്സപ്പെടുത്തി വരണ്ട എന്ന് പറഞ്ഞു പക്ഷേ ആ നിർദ്ദേശങ്ങളോ അതുപോലെയുള്ള പ്രതിരോധമോ ഒന്നും വകവയ്ക്കാതെ സത്യവാൻ്റെ കൂടെ സാവിത്രി പോകുന്നു മരണം ഈ സമയത്ത് നടക്കുമെന്ന് അറിഞ്ഞ സാവിത്രി സത്യവാൻ്റെ കൂടെ നടക്കുന്നു അവസാനം ഒരു സ്ഥലത്തെത്തിയപ്പോൾ സത്യവാന് ഉറക്കം വരുന്നു എന്ന തോന്നൽ സാവിത്രിയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നു യമധർമ്മരാജാവ് വന്നു അത്രേ സത്യവാൻ്റെ ജീവനം കൊണ്ടുപോയപ്പോൾ സാവിത്രി യമധർമ്മരാജാവിൻ്റെ പുറകിലെ പോവാണ് ഈ യമധർമ്മരാജാവ് സാവിത്രിക്ക് പലതരത്തിലുള്ള വരങ്ങൾ കൊടുക്കുന്നു എല്ലാ സമ്പൽ സമൃദ്ധിയും സുഖവും വാഗ്ദാനം ചെയ്യുന്നു അതിലൊന്നിലും കുലുങ്ങാതെ അവസാനം സാവിത്രി യമധർമ്മരാജാവിനോട് പറയാണ് ഒരു വരം കൂടി എനിക്കങ്ങ് തരണം തീർച്ചയായിട്ടും നീ ഏതു വരം വേണമെങ്കിലും ചോദിച്ചോളൂ എന്നറിയാതെ യമധർമ്മരാജാവ് പറയുന്നു ആ കഥയിൽ യമധർമ്മരാജാവ് ഏതു വരം വേണമെങ്കിലും ചോദിച്ചുള്ളൂ എന്ന ആ അനുവാദം പ്രയോഗിച്ച് സാവിത്രി യമധർമ്മരാജാവിനോട് ചോദിക്കുകയാണ് ദീർഘസുമംഗലിയായിരിക്കാനുള്ള വരം അങ്ങ് എനിക്ക് തരണം എന്ന് യമധർമ്മരാജാവ് അപ്രകാരം തന്നെ സംഭവിക്കട്ടെ സംസ്കൃതത്തിൽ അതിന് പറയുക തഥാസ്തു എന്നാണ് അപ്രകാരം തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്തു സ്വാഭാവികമായും അതിൻ്റെ അർത്ഥം എന്താണ് സാവിത്രി ദീർഘസുമംഗലിയായിരിക്കണമെങ്കിൽ സത്യവാൻ്റെ ജീവൻ തിരിച്ചു കൊടുത്തേ മതിയാവൂ അങ്ങനെ സത്യവാൻ്റെ ജീവൻ സമയത്തെയും കാലത്തെയും സ്പേസ് ആൻഡ് ടൈം അതിനെ രണ്ടിനെയും അതിജീവിച്ച് തിരിച്ച് അതേ ശരീരത്തിൽ പ്രവേശിച്ച് ഉറക്കത്തിൽ നിന്നെന്ന പോലെ സത്യവാൻ എഴുന്നേറ്റു എന്നുള്ളതാണ് മഹാഭാരതത്തിലെ കഥ അപ്പോൾ സമയത്തെയും കാലത്തെയും അതുപോലെ സ്ഥലത്തെയും അതിജീവിക്കാൻ ഈശ്വര ചൈതന്യത്തിന് പോലും സാധിക്കണമെങ്കിൽ ഉത്കടമായ മാനസികാവസ്ഥയുണ്ടാവണം അതിൽ അസാധാരണമായ ശ്രദ്ധയുണ്ടാവണം അത് ജീവിത വ്രതമാക്കി മാറ്റണം അപ്രകാരം നമ്മളുടെയും വളരുന്ന തലമുറയുടെയും മനസ്സിനകത്തേക്ക് ഈ ഉത്കടമായ അഭിവാഞ്ച ആഗ്രഹം അത് ഒന്ന് നിറയ്ക്കാൻ നമുക്ക് സാധിച്ചാൽ ഇപ്രകാരമുള്ള കഥകളിലൂടെ നമുക്കത് അറിയിക്കാൻ സാധിച്ചാൽ അപ്രാപ്യമായ പലതും അല്ലെങ്കിൽ ദുഷ്കരമായ പലതും വലിയ വെല്ലുവിളിയോടുകൂടി നേരിടേണ്ടി വരുന്ന പലതും വളരെ യഥാർത്ഥ ബോധത്തോടുകൂടി യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് സാധിക്കും അതാണ് ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യവാൻ്റെയും സാവിത്രിയുടെയും കഥ അത് ഉജ്ജ്വലമാണ് മാർക്സും എയ്ങ്കൽസുമെല്ലാം യൂറോപ്പിലെ എല്ലാ ലൈബ്രറികളിലൂടെയും കയറിയിറങ്ങി അവർ പഠിച്ചതിൽ നിന്ന് എഴുതിയ ലേഖനങ്ങൾ തത്വസംഹിതകൾ ഇവയെല്ലാം നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും ലോകത്തിലെ ജനങ്ങളെ ലോക ജനതകളെ അവർക്ക് രണ്ടായിട്ട് വിഭജിക്കാനാണ് സാധിച്ചത് ഒന്ന് ഉള്ളവരെന്നും രണ്ട് ഇല്ലാത്തവരെന്നും ഈ ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുക ഉള്ളവർ ഇല്ലാത്തവർ ഈ രണ്ട് കാറ്റഗറിയിലും വിഭാഗത്തിലും പെടാത്ത ഒരു ജനത ഭാരതത്തിലുണ്ട് ഉണ്ടായിരുന്നു എന്ന് ലോകത്തിലെ പലരും മനസ്സിലാക്കി തുടങ്ങിയത് അടുത്ത കാലത്താണ് ഭാരതത്തിലെ അനവധി ഋഷിവര്യന്മാർക്ക് അവരിൽ പലരും ഉള്ളവരുടെ കാറ്റഗറിയിലും പെടുന്നവരല്ല ഇല്ലാത്തവരുടെ വിഭാഗത്തിലും പെടുന്നവരല്ല അവരെല്ലാവരും ഒറ്റ വിഭാഗത്തിൽ പെടുന്നവരാണ് ഏതാ ആ വിഭാഗം ഉണ്ടായിട്ട് വേണ്ടാത്തവർ അല്ലെങ്കിൽ ഉണ്ടായിട്ട് വേണ്ടെന്ന് വെച്ചവർ അവനവനൊന്നും ആവശ്യമില്ല എന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തി ജീവിത സന്ധാരണത്തിനാവശ്യമായ എട്ടുപിടി അന്നം ഭക്ഷണം അതിൽ കവിഞ്ഞ് ഒന്നുമില്ല അവനവൻ്റെ ശരീരം മറയ്ക്കാൻ രണ്ട് കഷ്ണം തുണികൾ ഇതിനപ്പുറം അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാട്ടിനകത്ത് വള്ളികളും ഓലകളും കൂട്ടിച്ചേർത്ത പർണശാല മാത്രമാണ് അവർ ഭൗതികതയെ മൊത്തം ഉപദേശ രൂപത്തിൽ മാർഗദർശനം നൽകിയിരുന്നവരാണ് ശ്രീരാമനും ദശരഥനും മാർഗനിർദ്ദേശം നൽകിയിരുന്നത് അല്പം പോലും തൻ്റേതെന്ന് പറയുന്ന ഒന്നുമില്ലാത്ത വശിഷ്ഠ മഹർഷിയാണ് വേദവ്യാസനാണ് അതുപോലെ തന്നെ ധൃതരാഷ്ട്രർക്കും ഭരണാധികാരികൾക്കും മാർഗനിർദ്ദേശം നൽകിയത് ഇന്നും അപ്രകാരം മാർഗദർശനം നൽകുന്ന അനവധി അവതാരങ്ങൾ ഭാരതത്തിലുണ്ട് അവിടെയെല്ലാം അത്യന്താധുനിക ശാസ്ത്രവും അത്യുജ്വലമായ ഭരണ നൈപുണ്യവും വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളുടെ പ്രധാനമന്ത്രിമാരിൽ വീരശൂര പരാക്രമിയായ ഒരു പ്രധാനമന്ത്രി എന്നും ഗോദാവരി ജില്ലയിൽ വന്ന് രാജമണ്ഡ്രിയിൽ ഒരു സന്യാസിയുടെ ഉപദേശം സ്വീകരിക്കുമായിരുന്നു അത്രേ തമിഴ്നാട്ടിൽ നിരീശ്വരവാദികളുടെ തലതൊട്ടപ്പനാണ് എന്നറിയപ്പെടുന്ന വ്യക്തികൾ പോലും ഇന്നവരുടെ കഴുത്തിൽ അണിയുന്ന മഞ്ഞ വസ്ത്രവും അല്ലെങ്കിൽ കഴുത്തിലിടുന്ന രുദ്രാക്ഷവും ഇതേപോലെ ചില സന്യാസിമാർ കൊടുത്തതാണ് അത് അവരൊരിക്കലും താഴ്ത്തുവെക്കില്ല എന്താ അതിന് കാരണം അവരവർക്ക് നൽകിയിരിക്കുന്ന ഉപദേശം നിരന്തരം ഓർമ്മിക്കാൻ അവരെ അവർ തന്നെ ഓർമ്മിപ്പിക്കാൻ ഈ അടയാളങ്ങൾ പ്രയോജനപ്പെടും അങ്ങനെ ഭാരതത്തിൽ ഇന്നും നടക്കുന്നു ഉജ്ജ്വലരായ ഭരണാധികാരികൾ പുറമേ അവർ എന്തെല്ലാം പറഞ്ഞാലും അഭിനയിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മീയത ഉജ്ജ്വലമായി കൈകാര്യം ചെയ്യുന്നവരുടെ അനുഗ്രഹാശിഷുകളും മാർഗനിർദ്ദേശവും സ്വീകരിക്കുന്നവരാണ് അവർ അവിടെയാണ് ഭാരതവും മറ്റ് രാഷ്ട്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം മാർക്സും എയ്ങ്കൽസും ഉള്ളവരെയും ഇല്ലാത്തവരെയും ലോകത്തിൽ കണ്ടപ്പോൾ ഉണ്ടായിട്ട് വേണ്ടെന്ന് വെച്ചവർ ഉണ്ടായിട്ട് വേണ്ടാത്തവരായ ആത്മീയതയുടെ പരമകാഷ്ഠയിലെത്തിയ ജ്ഞാനഭണ്ഡാരങ്ങളായ ധർമ്മബോധമുള്ള ഋഷീശ്വരന്മാർക്ക് എന്നും ജന്മം നൽകി അവരിൽ നിന്ന് മാർഗദർശനം നേടാൻ പാകത്തിന് ജനതയെ വളർത്തിയ ഒരു രാഷ്ട്രമാണ് ഭാരതം എന്ന് നമ്മൾ ഓർമ്മിക്കുക ആത്മീയതയും ശാസ്ത്രവും ഭൗതികതയും ആത്മീയതയും അധികാരവും അതുപോലെ തന്നെ വിനമ്രതയും ഒരുമിച്ച് ചേരുന്ന ഒരു രാഷ്ട്രമാണ് ഭാരതം അത് പണ്ടും ഇടക്കാലത്തും ഇന്നും എന്നും അപ്രകാരം തന്നെ ആയിരിക്കുകയും ചെയ്യും അതാണ് ഭാരതത്തെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഭിന്നമാക്കുന്നത് ഇപ്പോൾ മൂന്ന് വിഭാഗം ജനങ്ങൾ ഭാരതത്തിലുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളെല്ലാവരും ഓർമ്മിക്കുക ഉള്ളവരുണ്ടായിരുന്നു ഇല്ലാത്തവരുണ്ടായിരുന്നു ഉണ്ടായിട്ട് വേണ്ടെന്ന് വെച്ച ത്യാഗികളായ ഋഷീശ്വരന്മാർക്ക് ജന്മം നൽകിയ ആ ഭാരതത്തിൽ ഇന്നും അത്തരത്തിലുള്ള ജനങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക പണ്ടത്തെ കാലത്ത് വൈദ്യുതിയില്ല വഴിവിളക്കുകളില്ല അങ്ങനെയുള്ളൊരു കാലത്ത് ഒരാൾ ഒരു വഴിയെ ഇങ്ങനെ രാത്രി വളരെ വൈകിട്ട് പോവായിരുന്നു അയാൾക്കറിയാം താൻ കടന്നു പോകുന്ന വഴിയിലൂടെ കുറേ നടന്നു കഴിഞ്ഞാൽ ഒരു ശ്മശാനമുണ്ട് മരിച്ചവരെ ദഹിപ്പിക്കുന്നത് അവിടെയാണ് അതിൽ കൂടെ കടന്നു പോകാൻ ഇയാൾക്ക് ഒത്തിരി ഭയമുണ്ട് എങ്കിലും എല്ലാ ധൈര്യവും സമാഹരിച്ചുകൊണ്ട് അതിലേ നടന്നു ഏതാണ്ട് ശ്മശാനത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒരാളെ കണ്ടു വളരെ ആശ്വാസം തോന്നി അയാളുടെ അടുത്ത് ചെന്ന് പരിചയപ്പെട്ടു കുറേ സമയം അവിടെ ചെലവഴിച്ചു അതെല്ലാം കഴിഞ്ഞ് യാത്ര പിരിയുമ്പോൾ വീണ്ടും ഇയാളോട് ചോദിച്ചു നിങ്ങൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മുടെ യാത്രക്കാരൻ കണ്ടുമുട്ടിയ മറ്റേ വ്യക്തിയോട് ചോദിച്ചു അയാൾ പറഞ്ഞു ഇന്നലെ ഞാൻ മരിച്ചതാണ് ഇന്നലെ രാത്രിയാണ് എന്നെ ദഹിപ്പിച്ചത് ഞാൻ ആത്മാവ് മാത്രമായ സ്ഥിതിക്ക് എനിക്ക് ഇനി ഒന്നും ചെയ്യാനില്ല ഇത് കേട്ട ഉടനെ നമ്മുടെ യാത്രക്കാരൻ അവിടെ ഭയപ്പെട്ട് വീണ് മരിച്ചു അല്ലെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോയി എന്നുള്ളതാണ് കഥ ഇവിടെ സംഭവിച്ചത് വസ്തുതകൾ അറിയുന്നതുവരെ നമ്മളുടെ മനസ്സ് താളാത്മകമായിട്ട് പോവും വസ്തുതകൾ അറിഞ്ഞു കഴിയുമ്പോഴാണ് മനസ്സിൻ്റെ താളം തെറ്റുകയോ കൂടുതൽ ശരിയാവുകയോ ചെയ്യാം അപ്പോൾ ഈ അറിവ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം അതാണ് നമ്മളെ എല്ലാത്തിനെയും വിലയിരുത്താൻ വേണ്ടി സഹായിക്കുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ അവസാനത്തെ ചോദ്യം ചോദിച്ചില്ലായിരുന്നു എങ്കിൽ അദ്ദേഹം എത്ര ആശ്വാസത്തോടു കൂടി എത്ര ധൈര്യത്തോടു കൂടിയാണ് ആ വഴിയിലൂടെ നടന്നു പോവാം തനിക്ക് ഭയമുണ്ടായിരുന്ന ആ പ്രദേശത്തെത്തിയപ്പോൾ ഈശ്വരൻ ഒരാളെ അയച്ചു അങ്ങനെ ഭയത്തിൽ നിന്ന് മോചനം നേടി അപ്പുറത്തേക്ക് കടക്കാൻ സാധിച്ചു എന്നുള്ള ധാരണകൾ പെട്ടെന്ന് തകിടം മറിഞ്ഞത് തെറ്റായിട്ടാണെങ്കിലും അത് മനുഷ്യനല്ല അത് നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്ന ഏതോ പ്രേതം ആ വാക്കിൻ്റെ അർത്ഥം വ്യക്തമാക്കുന്ന തേൻതുള്ളികൾ പിന്നീട് നമ്മൾ പറയുന്നുണ്ട് എന്നാലും ആ വ്യക്തി നമ്മളെപ്പോലെ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനല്ല എന്നറിഞ്ഞ നിമിഷത്തിലാണ് ഈ യാത്രക്കാരൻ്റെ സമനില തെറ്റിയത് ഇപ്പം പലപ്പോഴും പലതും അറിയേണ്ടത് ആവശ്യമാണ് ചിലതറിയാണ്ടിരിക്കേണ്ടതും ആവശ്യമാണ് എല്ലാം നാം അറിയണം എന്ന പദപ്രയോഗം തെറ്റാ പലതും നാം അറിയരുത് പലതും നാം അറിയേണ്ട ആവശ്യമില്ല പലതും അറിയാൻ ശ്രമിക്കരുത് എന്ന പദപ്രയോഗവും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കണം നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമ്മുടെ ഉദ്യോഗസ്ഥലത്തായാലും നമ്മളുടെ കർമ്മമണ്ഡലത്തിൽ എവിടെയാണെങ്കിലും പലതും നമ്മളറിയേണ്ട ആവശ്യമില്ല ആ നമ്മളറിയേണ്ട ആവശ്യമില്ലാത്തതിലേക്ക് പരിധിക്കപ്പുറം മനസ്സും ശരീരവും ചൂഴ്ന്നിറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക ലഭിക്കുന്ന നന്മകൾ സത്യസന്ധമായിട്ടുള്ളതാണെങ്കിൽ അത് എത്രത്തോളം വിശകലനം ചെയ്യണോ ആ ലെവലിൽ ആ നിലവാരത്തിൽ മാത്രം വിശകലനം ചെയ്ത് അത് ജീവിതത്തിൽ പകർത്താൻ സാധിച്ചാൽ അവിടെയാണ് നമുക്ക് കൂടുതൽ സുഖം ഉണ്ടാവുക കൂടുതൽ സന്തോഷം ഉണ്ടാവുക കൂടുതൽ സംതൃപ്തി ഉണ്ടാക്കാൻ സാധിക്കുക അത് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു രാമാനന്ദ തീർത്ഥർ എന്ന ഒരു സന്യാസി ഉണ്ടായിരുന്നു അത്രേ ഈ പേരിലുള്ള ധാരാളം പേരുണ്ട് നമ്മളുടെ സന്യാസി മലയാളിയാണ് അദ്ദേഹം ഭാര്യയുടെ കൂടി അൻപത് അൻപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ സന്യാസത്തിന് പോയി ഹിമാലയത്തിൽ പോയി കുറേ കാലം തപസ് ചെയ്തു നല്ല സാത്വികനായ ഒരു സന്യാസിയായി മാറി അതിനുശേഷം തൻ്റെ സിദ്ധിയും ജ്ഞാനവും ത്യാഗമനോഭാവവും എല്ലാം അവനവന് മാത്രം പ്രയോജനപ്പെടുന്നതാകരുത് മറ്റുള്ളവർക്ക് കൂടി അത് പ്രയോജനപ്പെടണം എന്ന് വിചാരിച്ച് ഹിമാലയത്തിലെ തപസ് മനസ്സിലാക്കി മതിയാക്കി അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് വന്നു ഓരോ സ്ഥലത്തും രണ്ടും മൂന്നും നാലും ദിവസം ക്ഷേത്രങ്ങളുടെ അടുത്തുള്ള ആൽമരത്തിൻ്റെ ചുവട്ടിലിരിക്കും വരുന്നവരെ പ്രസാദം നൽകി അനുഗ്രഹിക്കും സങ്കീർണമായ ജീവിത പ്രശ്നമുള്ളവർക്ക് ഉപദേശം കൊടുക്കും ഇങ്ങനെയെല്ലാമാണ് അദ്ദേഹം കേരളത്തിലെമ്പാടും യാത്ര ചെയ്തത് അതുപോലെ മറ്റു സ്ഥലങ്ങളിലും ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പ്രസാദം വാങ്ങിക്കാൻ അദ്ദേഹത്തിൻ്റെ പൂർവ ആശ്രമത്തിലെ പൂർവാശ്രമത്തിലെ ഭാര്യ അവർ ക്യൂവിലിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അത്രേ ഏതാണ്ട് ഓരോരുത്തരും പ്രസാദം വാങ്ങിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഭാര്യയുടെ ഊഴമെത്തി ഭാര്യ കൈനീട്ടിയപ്പോൾ ഈ രാമാനന്ദ തീർത്ഥൻ മുഖം വലത്തോട്ട് വെട്ടിച്ച് ഇവർക്ക് കേൾക്കെ ഇവരുടെ മുഖം നോക്കാതെ പറഞ്ഞു ഇനി നീയ എൻ്റെ മുമ്പിൽ ഇതുപോലെ വരരുത് ഞാൻ അതെല്ലാം ഉപേക്ഷിച്ച സന്യാസിയാണ് അത് നീ മനസ്സിലാക്കണം എന്ന് ഉടനെ ഭാര്യ മറുപടി കൊടുത്തു അത്രേ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ മുമ്പിലല്ല ഒരു സന്യാസിയുടെ മുമ്പിലാണ് അങ്ങ് എൻ്റെ ഭർത്താവാണ് എന്ന ധാരണ ഞാൻ പണ്ടേ ഉപേക്ഷിച്ചു പക്ഷേ അങ്ങ് സന്യാസിയായിട്ടും ഞാൻ അങ്ങയുടെ ഭാര്യയാണ് എന്ന ധാരണ അങ്ങ് ഉപേക്ഷിച്ചില്ല അതുകൊണ്ടാണ് എന്നോട് മുമ്പിൽ വരരുതെന്ന് പറഞ്ഞത് അങ്ങ് എന്നെ ഇപ്പോഴും ഭാര്യയായി കാണുന്നു ഞാൻ അങ്ങയെ വെറും ഒരു സന്യാസിയായി മാത്രം പൂർണ്ണ രൂപത്തിലുള്ള സന്യാസിയായി മാത്രം കാണുന്നു ഈ ഒരു വരിക്കകത്ത് വലിയ ഒരു സന്ദേശമുണ്ട് സന്യാസിയായി തപസ് ചെയ്താൽ സന്യാസി ആവണമെന്നില്ല മനസ്സ് ഇപ്പോഴും ബന്ധം നിലനിർത്തുന്നു ആ ബന്ധം എപ്പോൾ മോചിതരാകുന്നോ ആ ബന്ധത്തിൽ നിന്ന് നമ്മൾ എപ്പോൾ മോചിക്കപ്പെടുന്നു അപ്പോഴാണ് നമ്മൾ സന്യാസമാവുന്നത് നമ്മൾ സന്യാസിയാകുന്നത് ആ ഒരു വീക്ഷണത്തിൽ നോക്കിയാൽ യഥാർത്ഥ സന്യാസി എന്ന് പറയുന്നത് രാമാനന്ദ തീർത്ഥരുടെ ഭാര്യയാണ് അവർ ഇവർ ഭർത്താവാണെന്ന ബന്ധം ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ട് മറ്റേയാൾ ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല ശാരീരികമായി തപസ് ചെയ്തു കുറേ അധികം കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി അങ്ങനെ എല്ലാം ചെയ്തപ്പോഴും മാനസികമായിട്ട് ഇന്നും അദ്ദേഹം ഒരു കുടു ഗൃഹസ്ഥനായിട്ട് കുടുംബ ബന്ധം മനസ്സിൽ വെച്ച് പുലർത്തുന്ന വ്യക്തിയായി തന്നെ ജീവിക്കുന്നു സന്യാസത്തിൻ്റെ അർത്ഥം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഈ രണ്ടു പേരിൽ ഭാര്യയാണ് സന്യാസിയെന്നും ഭർത്താവ് ഇപ്പോഴും ഒരു ഭർത്താവ് തന്നെയാണെന്നും ഗൃഹസ്ഥനാണെന്നും എത്രയെല്ലാം സിദ്ധി ഉണ്ടെങ്കിലും കാവി ഉടുത്തിട്ടുണ്ടെങ്കിലും ജഡ അണിഞ്ഞിട്ടുണ്ടെങ്കിലും ഹിമാലയത്തിൽ തപസ് ചെയ്തിട്ടുണ്ടെങ്കിലും മനസ്സ് ഇന്നും സന്യാസിയുടേതായിട്ടില്ല എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം മനസ്സാണ് നമ്മളെ ഭർത്താവാക്കുന്നതും ഭാര്യയാക്കുന്നതും സന്യാസിയാക്കുന്നതും ഋഷിയാക്കുന്നതും മന്ത്രിയാക്കുന്നതും ആചാര്യനാക്കുന്നതും എല്ലാം നമുക്കും ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ ഉജ്ജ്വലമായ ഈ സന്ദേശമുണ്ട് എന്നുള്ളത് ഓർക്കുക വനത്തിലൂടെ പോകുന്ന പാണ്ഡവർ ഒരു പ്രത്യേക വാർത്ത കേൾക്കുന്നു കാട്ടിലൂടെ പോയിക്കൊണ്ടിരുന്ന കൗരവരെ ആരോ ആക്രമിച്ച് അവരുടെ കയ്യിലുള്ളതെല്ലാം അപഹരിച്ചു എന്ന് ആ സമയത്ത് പാണ്ഡവർക്ക് കൗരവരെ സഹായിക്കണമെന്ന ആഗ്രഹമേയില്ല കാരണം കൗരവരുകാരനാണ് പാണ്ഡവർക്ക് കാട്ടിലേക്ക് പോകേണ്ടി വന്നത് ഇപ്പോൾ ഭീമനും അർജുനനും മറ്റെല്ലാവർക്കും കൗരവർക്ക് അപ്രകാരം സംഭവിച്ചതിൽ ഒരു തരത്തിൽ സന്തോഷമായിരുന്നു പക്ഷെ ധർമ്മപുത്രർ പറഞ്ഞു നമ്മൾ അഞ്ചു പേരെ അവർ നൂറുപേര് ഏത് പ്രശ്നം വന്നാലും വയം പഞ്ചാധികം ശതം നമ്മൾ നൂറിനോട് അഞ്ച് കൂട്ടി പഞ്ച അധികം ശതം നൂറ്റഞ്ച് പേരാണ് പുറത്തുനിന്ന് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ വയം പഞ്ചകം തേ ശതം നമ്മൾ അഞ്ച് പേരും അവർ നൂറുപേരുമാണ് പേരുമാണ് അപ്പോൾ ഒരു രാഷ്ട്രത്തിൽ ഒരു സമൂഹത്തിൽ ഒരു കുടുംബത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ ആ രാഷ്ട്രത്തിലെ ജനത സമൂഹത്തിലെ ജനത കുടുംബത്തിലെ അംഗങ്ങൾ ഒരുമിച്ച് നിൽക്കണം പ്രശ്നം കഴിഞ്ഞാൽ നമ്മളുടെ അഭിപ്രായ വ്യത്യാസം കാരണം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം പക്ഷേ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സമയത്ത് നമ്മൾ ഇന്നും ഒറ്റക്കെട്ടായിരിക്കണം ഈ സന്ദേശമാണ് വയം പഞ്ചാധികം ശതം നമ്മൾ നൂറിനോട് അഞ്ച് ചേർത്താൽ എത്രയുണ്ടോ അത്രയാണ് പ്രശ്നങ്ങളില്ലാത്ത സമയത്ത് വയം പഞ്ചകം തേ ശതം നമ്മൾ അഞ്ചു പേരും അവർ നൂറുപേരുമാണ് അവർക്ക് അവരുടെ ദൗത്യം നമുക്ക് നമ്മുടേതായ കർമ്മം അപ്പം നമ്മൾ എന്നും ഓർമ്മിക്കുക ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ ഏത് പ്രശ്നങ്ങൾ ലോകത്തിലുണ്ടാവുമ്പോഴും ആ പ്രശ്നങ്ങൾ ഭാരതത്തെ ബാധിക്കുന്നതാണെങ്കിൽ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നതാണെങ്കിൽ നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്നതാണെങ്കിൽ ഒരുമിച്ച് നിന്ന് അതിനെ അഭിമുഖീകരിക്കുക അതിനുശേഷവും ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ ഉത്തമം